അധ്യായം ആറ് ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കെഹാത്ത് മെരാരി കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയൽ അമ്രാമിന്റെ മക്കൾ അഹരോൻ മോശെ മിരിയ അഹരോന്റെ പുത്രന്മാർ Nadab Abihu Eleazar Ithamar Eleazar ഫീനഹാസിനെ ജനിപ്പിച്ചു ഫീനഹാസ് അബിഷുവയെ ജനിപ്പിച്ചു അബിഷുവ ബുക്കിയെ ജനിപ്പിച്ചു ബുക്കി ഉസിയെ ജനിപ്പിച്ചു ഉസി സെരഹ്യാവെ ജനിപ്പിച്ചു സെരഹ്യാവ് മെരായോത്തിനെ ജനിപ്പിച്ചു മെരായോത്ത് അമരിയാവെ ജനിപ്പിച്ചു അമരിയാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോ അഹിമാസിനെ ജനിപ്പിച്ചു അഹിമാസ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് യോഹാനാനെ ജനിപ്പിച്ചു യോഹാനാൻ അസരിയാവെ ജനിപ്പിച്ചു ഇവനാകുന്നു ശലോമോൻ എരുശലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത് അസരിയാവ് അമരിയാവെ ജനിപ്പിച്ചു അമരിയാവ് അഹീത്തൂബിനെ ജനിപ്പിച്ചു അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോക് ശല്ലൂമിനെ ജനിപ്പിച്ചു ശല്ലൂം ഹിൽക്കിയാവെ ജനിപ്പിച്ചു ഹിൽക്കിയാവ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് സെരായാവെ ജനിപ്പിച്ചു സെരായാവ് യഹോസാദാക്കിനെ ജനിപ്പിച്ചു യഹോവ നെബൂഗതനേസർ മുഖാന്തരം യഹൂദയെയും യെരുഷലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസദാക്കും പോകേണ്ടി വന്നു ലേവിയുടെ പുത്രന്മാർ ഗർഷോം കെഹ മെരാരി ഗർഷോമിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിത് ലിബ്നി ഷിമൈ കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയൽ മെരാരിയുടെ പുത്രന്മാർ മഹിളി മൂഷി ലേവിയരുടെ പ്രതിർഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ ഗർഷോമിന്റെ മകൻ ലിബ്നി അവന്റെ മകൻ യഹത്ത് അവന്റെ മകൻ സിമ്മ അവന്റെ മകൻ യോവ അവന്റെ മകൻ ഇദ്ദോ അവന്റെ മകൻ സേര അവന്റെ മകൻ യയത്തായി കെഹാത്തിന്റെ പുത്രന്മാർ അവന്റെ മകൻ അമിനാദാബ് അവന്റെ മകൻ കോരഹ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ എൽക്കാന അവന്റെ മകൻ എബ്യാസാഫ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ തഹത്ത് അവന്റെ മകൻ ഊരിയേൽ അവന്റെ മകൻ ഉസിയാവ് അവന്റെ മകൻ ഷൗൽ എൽക്കാനയുടെ പുത്രന്മാർ അവന്റെ മകൻ അമാസായി അവന്റെ മകൻ അഹിമോത്ത് എൽക്കാനയുടെ പുത്രന്മാർ അവന്റെ മകൻ സോഫായി അവന്റെ മകൻ നഹത് അവന്റെ മകൻ ഏലിയാബ് അവന്റെ മകൻ യരോഹാം അവന്റെ മകൻ എൽക്കാന ഷമുവേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ രണ്ടാമൻ അബിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹിളി അവന്റെ മകൻ ലിബ്നി അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ ഉസ്സ അവന്റെ മകൻ ഷിമയ അവന്റെ മകൻ ഹഗിയാവ് അവന്റെ മകൻ അസയാവ് പെട്ടകത്തിന് വിശ്രമമായ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു അവർ ശലോമോൻ എരുഷലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിനു മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ കെഹാത്തിരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ അവൻ യോവേലിന്റെ മകൻ അവൻ ശമുവേലിന്റെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ യെരോഹാമിന്റെ മകൻ അവൻ എലിയേലിന്റെ മകൻ അവൻ തോഹയുടെ മകൻ അവൻ സൂഫിന്റെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ മഹത്തിന്റെ മകൻ അവൻ അമാസായിയുടെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ യോവേലിന്റെ മകൻ അവൻ അസരിയാവിന്റെ മകൻ അവൻ സെഫന്യാവിന്റെ മകൻ അവൻ തഹത്തിന്റെ മകൻ അവൻ അസീരിന്റെ മകൻ അവൻ എബ്യാസാഫിന്റെ മകൻ അവൻ കോരഹിന്റെ മകൻ അവൻ ഇസ്ഹാരിന്റെ മകൻ അവൻ കെഹാത്തിന്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവൻ ഇസ്രയേലിന്റെ മകൻ അവന്റെ വലത്തുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ് ആസാഫ് ബേരഖ്യാവിന്റെ മകൻ അവൻ ഷിമയുടെ മകൻ അവൻ മീഖായേലിന്റെ മകൻ അവൻ ബേശയാവിന്റെ മകൻ അവൻ മൽക്കിയുടെ മകൻ അവൻ യത്നിയുടെ മകൻ അവൻ സേരഹിന്റെ മകൻ അവൻ അദായാവിന്റെ മകൻ അവൻ ഏഥാന്റെ മകൻ അവൻ സിമ്മയുടെ മകൻ അവൻ ഷിമയുടെ മകൻ അവൻ യഹത്തിന്റെ മകൻ അവൻ ഗർഷോമിൻ്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടത്തുഭാഗത്ത് നിന്നു കീശിയുടെ മകൻ ഏഥാൻ അവൻ അബ്ദിയുടെ മകൻ അവൻ മല്ലൂക്കിന്റെ മകൻ അവൻ ഹസബ്യാവിന്റെ മകൻ അവൻ അമസ്യാവിന്റെ മകൻ അവൻ ഹിൽക്കിയാവിന്റെ മകൻ അവൻ അംസിയുടെ മകൻ അവൻ ബാനിയുടെ മകൻ അവൻ ഷാമേരിന്റെ മകൻ അവൻ മഹിളിയുടെ മകൻ അവൻ മൂശിയുടെ മകൻ അവൻ മെരാരിയുടെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു എന്നാൽ അഹരോനും അവന്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രയേലിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു അഹരോന്റെ പുത്രന്മാരാവിത് അവന്റെ മകൻ എലയാസാർ അവന്റെ മകൻ ഫിനഹാസ് അവന്റെ മകൻ അബീശൂവ അവന്റെ മകൻ ബുക്കി അവന്റെ മകൻ ഉസ്സി അവന്റെ മകൻ സെരഹ്യാവ് അവന്റെ മകൻ മെരായോ അവന്റെ മകൻ അമരിയാവ് അവന്റെ മകൻ അഹിത്തൂബ് അവന്റെ മകൻ സാദോ അവന്റെ മകൻ അഹിമാസ് അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ കെഹാത്യരുടെ കുലമായ അഹരൂന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ടുവീണത് അവർക്ക് യഹൂദ ദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഹൂന്നയുടെ മകനായ കാലേബിന് കൊടുത്തു അഹരൂന്റെ മക്കൾക്ക് അവർ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും യഥീരും എസ്തേമോവയും അവയുടെ പുൽപ്പുറങ്ങളും ഹീലേനും പുൽപ്പുറങ്ങളും ദബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേത്സമേഷും പുൽപ്പുറങ്ങളും ബെന്യാമിൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അല്ലേമത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു കുലംകുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ പതിമൂന്ന് കെഹാത്തിന്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനശിയുടെ പാതിഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് പത്തു പട്ടണം കൊടുത്തു ഗർഷോമിന്റെ മക്കൾക്ക് കുലം കുലമായി ഇസാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശെ ഗോത്രത്തിലും പതിമൂന്ന് പട്ടണം കൊടുത്തു മരാരിയുടെ മക്കൾക്ക് കുലം കുലമായി രൂപൻ ഗോത്രത്തിലും ഗാദു ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും ചീട്ടിട്ട് പന്ത്രണ്ട് പട്ടണം കൊടുത്തു ഇസ്രയേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ എഫ്രൈം ഗോത്രത്തിൽ തങ്ങൾ കഠിനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് സങ്കേത നഗരങ്ങളായ എഫ്രൈം മലനാട്ടിലെ ഷേഖേമും പുൽപ്പുറങ്ങളും ഗേസരും പുൽപ്പുറങ്ങളും യോക്മേയാമും പുൽപ്പുറങ്ങളും ബേത്ത് ഹോരോനും പുൽപ്പുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗത്ത് റിമ്മോനും പുൽപ്പുറങ്ങളും മനശയുടെ പാതിഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും കെഹാത്തിയരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു ഗർഷോമിന്റെ പുത്രന്മാർക്ക് മനശയുടെ പാതിഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തോരത്തും പുൽപ്പുറങ്ങളും ഇസഹാർ ഗോത്രത്തിൽ കേദശും പുൽപ്പുറങ്ങളും ദാബരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനേമും പുൽപ്പുറങ്ങളും ആശേർ ഗോത്രത്തിൽ മാശാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹൂക്കോക്കും പുൽപ്പുറങ്ങളും രഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ കേദശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിരിയഥൈമും പുൽപ്പുറങ്ങളും കൊടുത്തു മെരാരി പുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബൂലുൻ ഗോത്രത്തിൽ റിമ്മോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരിഹോവിന് സമീപത്ത് യോർദാൻ അക്കരെ യോർദാന് കിഴക്ക് രൂപൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെദേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനയിമും പുൽപ്പുറങ്ങളും ഹെസ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു